നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രതിഭാസമുണ്ട് അളക്കാൻ പറ്റാത്ത പ്രതിഭാസമാണ് നമ്മുടെ വികാരം നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ട പലതിനോടും തോന്നുന്ന സ്നേഹം പലരോടും തോന്നുന്ന ബഹുമാനം ഭയം ചില സംഭവങ്ങളോട് തോന്നുന്ന ദുഃഖം ചിലതിനോട് തോന്നുന്ന വെറുപ്പ് ചിലതിനോട് തോന്നുന്ന വാശി ഇവയെല്ലാം ജീവിതത്തിൽ അളക്കാൻ പറ്റാത്തതാ ശാസ്ത്രത്തിൻ്റെ ഏത് ഉപകരണം ഉപയോഗിച്ചാലും ഒരു കാരണവശാലും അത് എത്രയുണ്ടെന്ന് അളക്കാൻ സാധ്യല്ല എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ദുഃഖം എത്ര കിലോഗ്രാം ദുഃഖം ഒരു അസാധാരണ ഭയം തോന്നുന്നു എത്രയാ ഭയം നിങ്ങൾക്കുള്ളത് എനിക്ക് ആ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ അയാളോടൊരു ബഹുമാനം തോന്നി എന്ന് നമ്മൾ പറയാറുണ്ട് എത്ര ബഹുമാനം തോന്നി അതും നമുക്ക് അളക്കാൻ സാധ്യമല്ല ജീവിതത്തിൽ മൂല്യങ്ങളുടെ ഒരു തരത്തിൽ അളക്കാനുള്ള വിവരിക്കാനുള്ള ചിന്തിക്കാനുള്ള അതുപോലെ തന്നെ എഴുതാനുള്ള ഈ വാക്കുകൾക്ക് അളവിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാൻ സാധ്യമല്ല അളവുകോലുകൾ കൊടുക്കാൻ സാധ്യമല്ല ഓരോരുത്തരോടും നമുക്ക് തോന്നുന്ന വികാര വിചാര വിശ്വാസ ആദരവുകൾ അതാണ് സമൂഹ ജീവിയായ മനുഷ്യനെ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നത് മക്കളോട് അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹം ഭാര്യയോട് ഭർത്താവിന് തോന്നുന്ന സ്നേഹം അതുപോലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് തോന്നുന്ന സ്നേഹം അതുപോലെ തന്നെ കള്ളന്മാർക്ക് പോലീസുകാരോട് തോന്നുന്ന ഭയം മന്ത്രിമാരോട് അവിടെ ആവശ്യങ്ങളുമായി പോകുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന വികാരങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ അളക്കാൻ പറ്റാത്തതാണ് എന്ന് പറയാൻ കാരണം ശാസ്ത്രം കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ശാസ്ത്ര സംഘടനകളുണ്ട് ആ ശാസ്ത്ര സംഘടനകൾ ഒരു കാരണവശാലും ഒരു കാലത്തും ഒരിടത്തും അവർ കാര്യമായിട്ടെടുക്കാത്ത എടുക്കാത്ത ഒന്നാണ് ഈ വികാരവും ഈ വിചാര അടിസ്ഥാനത്തിലുള്ള മാനസിക പ്രതിഭാസവും അതും കൂടി ജീവിതത്തിൽ ചേർത്താൽ മാത്രമേ നമ്മുടെ ജീവിതം സമഗ്രമായി വിശകലനം ചെയ്യാൻ സാധിക്കുള്ളൂ ഈശ്വര വിശ്വാസം പിതൃകർമ്മം അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ രാജനൈതിക നേതാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരോട് കാണിക്കുന്ന ആദരവ് അവരുടെ ജനന ദിവസവും അവരുടെ സമാധി ദിവസവും നമ്മൾ നടത്തുന്ന പല കർമ്മങ്ങളും അതുപോലെ തന്നെ ഒരു രാഷ്ട്രം സമൂഹം സംസ്കാരം കുടുംബം വ്യക്തി മനസ്സ് ഈ എല്ലാ പ്രതിഭാസങ്ങളിലും ശാസ്ത്രത്തിന് ഒരിക്കലും വിവരിക്കാൻ സാധ്യമല്ലാത്ത അളക്കാൻ സാധ്യമല്ലാത്ത പരിമാണാതീതമായ ഈ ഒരു പ്രതിഭാസം കൂടി കണക്കിലെടുത്തിട്ട് വേണം ഏത് യുക്തിചിന്തയ്ക്കും നമ്മൾ അടിസ്ഥാനമിടാൻ യുക്തിചിന്തയുപയോഗിച്ചും കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പലപ്പോഴും പല കഥകളും കേൾക്കുമ്പോൾ പല പ്രഭാഷണങ്ങളിലൂടെ സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അനുഭവങ്ങളും ചില ചരിതങ്ങളുമെല്ലാം വിവരിക്കുമ്പോൾ നമ്മളത് അനലൈസ് ചെയ്യാറുണ്ട് അതിപ്രഗത്ഭനായ തത്വശാസ്ത്രജ്ഞനും ചിന്തകനുമായ കൃഷ്ണമൂർത്തി പറയാറുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ കഥകൾ കേൾക്കുമ്പോഴും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും you should not analyse it you should not estimate it you should not evaluate it and you should not do any processing for getting more information just take it അത് അതേപോലെ കേൾക്കുക പെട്ടെന്ന് തോന്നുമ്പോൾ അബദ്ധമല്ലേ എന്ന് തോന്നും ഇത്രയും വലിയൊരു തത്വചിന്തകൻ ഒരു കഥയുടെയോ പ്രഭാഷണത്തെയോ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇവാലുവേറ്റ് ചെയ്യരുത് സ്റ്റാൻഡേർഡൈസ് ചെയ്യരുത് ഗസ് ചെയ്യരുത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും എന്താ അതിന് കാരണം നിങ്ങൾ ഈ പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിലൂടെ പറഞ്ഞ എന്തെങ്കിലും ചെയ്തു പോയാൽ നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോവും അതിൻ്റെ സന്ദേശം എടുക്കാൻ സാധ്യമല്ല പ്രഭാഷണത്തിലൂടെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല അതുപോലെ തന്നെ ആ പ്രഭാഷണത്തിലെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ സാധ്യമല്ല മാത്രമല്ല പല തരത്തിലുള്ള മാനസികമായ ഒപ്പോസിഷൻ അവിടെ ഉണ്ടാവും ഇതെങ്ങനെയാണ് സാധിക്കുക വെറുതെ ഒരു തമാശ കഥ പറയാം എന്നാലോചിച്ച് നോക്കൂ കഥയല്ല നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം നിങ്ങൾ ഭംഗിയായിട്ട് ഓണക്കാലത്തോ അല്ലെങ്കിൽ ജന്മദിനത്തിനോ പപ്പടം കൂട്ടി ഊണ് കഴിക്കുകയാണെന്ന് വിചാരിക്കുക ആ പപ്പടത്തിൻ്റെ ടേസ്റ്റ് സാമ്പാറോ മറ്റ് സാധനങ്ങളുമായിട്ട് കൂട്ടി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അസാധാരണമായി ലഭിക്കുന്നു ആ ടേസ്റ്റ് സ്വാദ് ലഭിക്കുന്നു അതേ സമയത്ത് നിങ്ങൾ ആ പപ്പടം ഉണ്ടാക്കിയ ആ പ്രദേശത്തെ ആ സീൻ ഒന്ന് ചിന്തിച്ചു നോക്കുക പപ്പടം ഉണ്ടാക്കുന്ന ആൾ വിയർത്ത് കുളിച്ച് വായിൽ വീടിയും വെച്ച് ഇതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന ആ അനാലിസിസ് കൂടി പപ്പടത്തിൻ്റെ ഒപ്പം ചെയ്തുവെങ്കിൽ എന്താ സംഭവിക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് പപ്പടം കഴിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല അതല്ലെങ്കിൽ മൊത്തം നിങ്ങൾക്ക് സംശയമായിരിക്കും പപ്പടത്തെക്കുറിച്ച് ഇത് തന്നെയാണ് ഏതെങ്കിലും ഉപദേശം കേൾക്കുമ്പോഴും പ്രഭാഷണം കേൾക്കുമ്പോഴും കഥകൾ കേൾക്കുമ്പോഴും ചരിതം കേൾക്കുമ്പോഴും ആവശ്യമില്ലാതെ അതിൻ്റെ ചരിത്രമോ അതിൻ്റെ സാധ്യതയോ അതിൻ്റെ യാഥാർത്ഥ്യ വസ്തുതയോ ഒന്നും അന്വേഷിച്ചു പോവരുത് പകരം എടുക്കാനുള്ള സന്ദേശം മാത്രം എടുത്ത് ആസ്വദിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമുക്കത് സാധിക്കണം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഓർമ്മിക്കുക പുസ്തകം നോക്കി സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ പുസ്തകത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് അറിവല്ല പുസ്തകത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഇൻഫർമേഷനാണ് അറിയിപ്പുകളാണ് അധ്യാപകരാണ് ഈ ഇൻഫർമേഷൻസിനെ നേരെ നോളജാക്കി മാറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് ഏത് സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവണം ഏത് പുസ്തകം നമ്മൾ വായിച്ചാലും ഏത് വാർത്ത നമ്മൾ കേട്ടാലും ഏത് ദൃശ്യം നമ്മൾ കണ്ടാലും അതെല്ലാം നമ്മളുടെ മനസ്സിനകത്തേക്ക് പോകുന്ന ഇൻഫർമേഷനാണ് ആ ഇൻഫർമേഷനെയാണ് നല്ല രീതിയിൽ വിശകലനം ചെയ്ത് നല്ല രീതിയിൽ മനസ്സിൽ ആകുന്ന വിധത്തിൽ മനസ്സിൽ ആക്കേണ്ടത് മനസ്സിലാകുന്ന വിധത്തിൽ മനസ്സിലാക്കേണ്ടത് ആ സുന്ദരമായ അധ്യാപക ദൗത്യമാണ് ഇൻഫർമേഷനെ നോളജാക്കി മാറ്റുക എന്നുള്ളത് പുസ്തകം വായിച്ചാൽ എന്തെല്ലാം കുട്ടിയുടെ മനസ്സിൽ നിലനിൽക്കുന്നുവോ അതാണ് ഇൻഫർമേഷൻ ആ പുസ്തകത്തിലെ വരികൾ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ എത്രയധികം അത് പതിയുന്നുവോ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇൻഫർമേഷനെ നോളജാക്കി മാറ്റുന്ന പ്രക്രിയ അപ്പോൾ എപ്പോഴും ഒരു പുഷ്പത്തിനെ കെമിസ്ട്രിക്കാർ വിശകലനം ചെയ്യുന്നത് മാതിരി വിശകലനം ചെയ്താൽ പലപ്പോഴും വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇൻഫർമേഷനേ ഉണ്ടാവുള്ളൂ അതേ സമയത്ത് അതിൻ്റെ ലാളിത്യവും ഭംഗിയും ആസ്മരതയും എല്ലാം കൂടി ചേർത്ത് അതിനെ പഠിപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഇൻഫർമേഷൻ നോളജാക്കി മാറ്റാൻ സാധിക്കുന്നത് കഥകളി ആചാര്യനെക്കുറിച്ച് ആരാധ്യനായ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ വിവരിക്കുന്നത് കേട്ടു തിരുവനന്തപുരത്ത് ഒരു കഥകളിയിൽ അഭിനയിക്കാനായിട്ട് അദ്ദേഹം വരികയാണ് കഥകളി ആചാര്യൻ അല്ലെങ്കിൽ ആക്ടർ നടൻ അദ്ദേഹം താമസിക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് നിന്ന് നമ്മുടെ കഥാപാത്രം വീടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം കഥാപാത്രം മാത്രമാണ് അദ്ദേഹം നടനായില്ല ട്രെയിനിൽ കയറിയപ്പോൾ മാനസികമായി കഥകളിയിൽ അദ്ദേഹം അഭിനയിക്കേണ്ട രാവണൻ്റെ ആ രൂപം ആ രാവണൻ്റെ റോള് അതിലേക്ക് മനസ്സ് പതുക്കെ പതുക്കെ നീങ്ങി അപ്പോൾ പകുതി കഥാപാത്രമായി പകുതി രാവണനായാൻ തുടങ്ങിയിരിക്കുന്നു ട്രെയിനിൽ കയറി തിരുവനന്തപുരം വരെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് കൂടുതൽ കൂടുതൽ അദ്ദേഹം അഭിനയിക്കേണ്ട കഥാപാത്രമായി തീരാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം നേരെ കഥകളി നടത്തുന്ന സ്റ്റേജിൻ്റെ പുറകിൽ മുറിയിൽ കഥകളിയുടെ രൂപമെല്ലാം അണിഞ്ഞു ആ അണിഞ്ഞു കഴിയുമ്പോൾ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം അദ്ദേഹം രാവണൻ എന്ന കഥാപാത്രമായി ഇരുപത്തഞ്ച് ശതമാനമേ അദ്ദേഹം കൊല്ലത്തുകാരനാവുള്ളൂ അപ്പോൾ അതിനുശേഷം അദ്ദേഹം സ്റ്റേജിലേക്ക് കയറാൻ പോകുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അദ്ദേഹം രാവണനായി മാനസികമായിട്ട് അഞ്ച് ശതമാനമേ അദ്ദേഹം കൊല്ലത്തുകാരൻ ആക്ടർ മനുഷ്യനായിട്ടുള്ളൂ എന്നിട്ട് സ്റ്റേജിലേക്ക് അങ്ങോട്ട് കയറലും അദ്ദേഹം ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനവും രാവണനായി ഒരു ശതമാനം സാധാരണക്കാരൻ എന്നിട്ട് ആദ്യത്തെ അഭിനയത്തിൻ്റെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹം ഏതാണ്ട് നൂറ് ശതമാനവും രാവണനായിട്ട് അങ്ങോട്ട് ജീവിക്കുക ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രാവണനും രാവണൻ്റെ വാക്കുകളും രാവണൻ്റെ അഭിനയവും രാവണൻ്റെ ആക്ഷൻസും അല്ലാതെ മറ്റെന്തെങ്കിലും കയറിയാൽ അദ്ദേഹം രാവണനല്ലാതെയായി തീരും അപ്പോൾ നമ്മളെല്ലാം ജീവിതത്തിൽ ഈ കഥകളിക്കാരനെ പോലെ കൊല്ലത്ത് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹം നൂറ് ശതമാനവും ആ മനുഷ്യൻ ട്രെയിനിൽ കയറിയപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും മനുഷ്യൻ പത്ത് ശതമാനവും കഥകളി നടൻ തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോൾ എഴുപത് ശതമാനവും ആ മനുഷ്യൻ മുപ്പത് ശതമാനം കഥകളി നടൻ നേരെ ആടയാഭരണങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അറുപത് ശതമാനം കഥകളിയിലെ ആ കഥാപാത്രം ബാക്കി നാൽപ്പത് ശതമാനമാണ് സാധാരണ മനുഷ്യൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ തൊണ്ണൂറോ തൊണ്ണൂറ്റി അഞ്ചോ ശതമാനം അദ്ദേഹം കഥകളിയിലെ കഥാപാത്രമായി അല്ലെങ്കിൽ നമ്മുടെ രാവണനായി ബാക്കി അഞ്ച് ശതമാനമേ മനുഷ്യനുള്ളൂ നേരെ അഭിനയിക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം രാവണനാണ് അങ്ങനെ അമ്മയായും അച്ഛനായും മകനായും ബന്ധുവായും അഭിനയിക്കുമ്പോൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നൂറ് ശതമാനവും അത് തന്നെയാകാൻ ശ്രമിക്കാം അതല്ലാതെ മറ്റൊന്നാകാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ജീവിത നാടകത്തിലെ കാലടികൾ തെറ്റും വാക്കുകൾ തെറ്റും മനസ്സ് തെറ്റും മുഖഭാവങ്ങൾ തെറ്റും അതിന് കാരണം നമ്മൾ ഏത് ഭാഗമാണോ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്നത് ആ ഭാഗം നമുക്ക് സാധിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ അതുകൊണ്ട് എന്നും ജീവിതത്തിലെ അഭിനയം നല്ല രീതിയിൽ ജീവിതം തന്നെ ആക്കി മാറ്റുക ഭഗവത്ഗീതയിൽ ധാരാളം ക്ലാസ് എടുക്കാറുണ്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു ഭഗവത്ഗീതയിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ശ്ലോകം സാറ് പറഞ്ഞു തരുമോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ശ്ലോകമായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം വീട്ടിൽ ചെന്ന് ഒന്ന് പഠിച്ചു നോക്കുക അതിൻ്റെ അർത്ഥമിതാണ് ശ്ലോകം ആദ്യം പറഞ്ഞിട്ട് അർത്ഥം പറയാം ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഹ ഹേ അർജുന ഓരോ നിമിഷവും നീ നിന്നെ തന്നെ ഉയർത്തുക വളർത്തുക ഉദ്ധരിക്കുക ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എലിവേറ്റ് ചെയ്യുക നീ മുകളിലേക്ക് അനുനിമിഷം ഉയരുക ന ആത്മാനം അവസാദയേ നിന്നെ അപകീർത്തിപ്പെടുത്തുന്ന നിനക്ക് അപകീർത്തി ഉണ്ടാകുന്ന ഒന്നും നീ ചെയ്യാതിരിക്കുക നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും അടുത്ത ശത്രുവും നീ തന്നെയാണ് നീ എന്തായി തീരണമെന്ന് തീരുമാനിക്കുന്നത് നീയാണ് നീ എന്താകരുത് എന്ന് തീരുമാനിക്കുന്നതും നീയാണ് അതുകൊണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം എന്നുള്ളതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാം a good teacher better teacher the best teacher അങ്ങനെ ഒന്ന് മാറാൻ ശ്രമിക്കുക good wife better wife the best wife good husband better husband the best husband impossible ആണെങ്കിലും ശ്രമിക്കാം ഗുഡ് സ്റ്റുഡൻറ്റ് ബെറ്റർ സ്റ്റുഡൻറ്റ് പിന്നത് നിങ്ങൾക്കറിയാം അനുനിമിഷം അവനവനെ ഉയർത്തുക അവനവൻ്റെ കുടുംബത്തെ ഉയർത്തുക അവനവൻ്റെ സമൂഹത്തെ ഉയർത്തുക അവനവൻ്റെ രാഷ്ട്രത്തെ ഉയർത്തുക അവനവനെ അപകീർത്തിപ്പെടുത്തുന്നതും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും അപകീർത്തിപ്പെടുത്തുന്നതുമായ ഒന്നും ചെയ്യാതിരിക്കുക ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ രാഷ്ട്രവുമാണ് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധു നശിപ്പിക്കണമെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ രാഷ്ട്രവും തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്ത ശത്രുവും അതുകൊണ്ട് എന്നും ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ വരി എത്രയെല്ലാം വിവരിച്ചാലും തീരാത്ത ഒരു ഒരു സന്ദേശമാണ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്നത് ഒരിക്കൽ കൂടി അത് പറയാം ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന മുത്തച്ഛന് മുറുക്കാനും വേണ്ടി വെറ്റിലയും അടക്കയും വാങ്ങിക്കാൻ കൊച്ചുമോള് എന്നും സന്ധ്യ ആവുമ്പോൾ അമ്പലപ്പറമ്പിലൂടെ അപ്പുറത്തുള്ള റോട്ടിലേക്ക് പോകുന്നൊരു പതിവുണ്ട് കുഞ്ഞുമോൾക്ക് അതൊരു രസകരമായ യാത്രയാണ് മുത്തച്ഛന് വേണ്ടി വെറ്റിലയും പാക്കും ബാക്കിയുള്ളതൊക്കെ വാങ്ങിക്കാം വൈകുന്നേരം പോയാലേ നല്ല വെറ്റിലയും നല്ല അടക്കയും കിട്ടുള്ളൂ എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് സന്ധ്യ നേരത്തെ മോളെ നാമജപമൊക്കെ കഴിഞ്ഞതിന് വിടുക മോൾക്കും അത് രസമുള്ള കാര്യമാണ് ഒരു ദിവസം മോള് ഇത് വാങ്ങിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഈ മുത്തച്ഛൻ്റെ ഒരു ബന്ധു എതിർവശത്തുനിന്ന് വീട്ടിലേക്ക് വരുന്നു ഈ ബന്ധു കൊച്ചുമോള് കടയിലേക്ക് പോകുന്നത് നോക്കിയിരിക്കുകയാണ് എന്നിട്ട് തിരിച്ച് ഈ ബന്ധു വീട്ടിൽ വന്ന് ഇരുന്ന് മോള് വെറ്റിലയും പാക്കുമൊക്കെ വാങ്ങിച്ചു മോളും വീട്ടിലേക്ക് വന്നു ഈ മോളുടെ മുഖത്തേക്ക് ബന്ധു വളരെ കാര്യമായിട്ട് നോക്കി മോൾക്കൊന്നും മനസ്സിലായില്ല എന്നിട്ട് ഈ മോളോട് ഈ ബന്ധു പറഞ്ഞു മോളുടെ ധൈര്യം അസാധാരണമാണ് അസാമാന്യമാം വിധം ധൈര്യമുള്ള മോളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്താ കാരണം പണ്ട് ഒരു സ്ത്രീ അമ്പലപ്പറമ്പിലെ പാലയിൽ പാലമരത്തിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ മോൾക്ക് പോകാൻ എന്തൊരു ധൈര്യമാണ് അതും ഈ സന്ധ്യാസമയത്ത് പോകാൻ ഒരു വിഷമവും ഇല്ല എന്തൊരു ധൈര്യം മോൾക്ക് നിങ്ങൾക്കറിയാം സംഭവിച്ചത് എന്താന്ന് അന്നത്തോടുകൂടി ആ കുട്ടി വെറ്റിലയും പാക്കും വാങ്ങിക്കുന്നതിനുള്ള യാത്ര നിർത്തി കാരണം പോകാൻ ഭയായി ആ കുട്ടിക്ക് ആവശ്യമില്ലാത്തത് അറിയാതിരുന്നതുവരെ വളരെ സാധാരണ രീതിയിൽ ആ കുട്ടി യാത്ര ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ആവശ്യമില്ലാത്ത ഒരു ഭയപ്പെടുത്തൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറിയതോടുകൂടി ആ കർമ്മം ചെയ്യൽ അവിടെ നിന്നും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ആവശ്യമില്ലാത്തത് കേൾക്കുകയും കാണുകയും ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒത്തിരി സംശയങ്ങളും ഭയവും ഉണ്ടാവുക വേണ്ടാത്തതെല്ലാം മനസ്സിൽ വരിക അപ്പോൾ ആവശ്യമില്ലാതെ പ്രശ്നം വയ്ക്കാനോ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ ആവശ്യമില്ലാത്തത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനോ ഒരു കാരണവശാലും സമയം ചെലവാക്കാതിരിക്കുക യുക്തിയും ബുദ്ധിയും ശാസ്ത്രവും ഉപയോഗിച്ച് മാത്രം കാര്യങ്ങൾ വിലയിരുത്താം ഒരു കാരണവശാലും നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതും മക്കൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതുമായ ഒരു ചർച്ചയും അവരുടെ മുമ്പിലോ നമ്മളുടെ മുമ്പിലോ അവതരിക്കപ്പെടാതിരിക്കാൻ അവതരിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക അതുകൊണ്ട് ഇന്ന് കേരളീയൻ എന്തെല്ലാം കാര്യത്തിൽ സംതൃപ്തനാണെങ്കിലും ആവശ്യമില്ലാതെ പലരുടെ അടുത്തും പലതും ചോദിക്കാൻ ചെന്ന് പല സങ്കീർണ പ്രശ്നങ്ങളിലും എത്തുന്നതാണ് ഇന്ന് കേരളീയൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ പാലമര ചുവട്ടിൽ കൂടെ പോകുന്ന ആ കുട്ടി ആ യാത്ര നിർത്തിയത് ആവശ്യമില്ലാത്തതൊന്ന് കേട്ടതുപോലെ നമ്മളും പല കർമ്മങ്ങളും നിർത്തുന്നത് പല ആവശ്യമില്ലാത്ത കർമ്മങ്ങളും തുടങ്ങുന്നത് ആരോ എന്തോ എപ്പോഴോ എങ്ങനെയോ പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ടാണ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ ആ കുട്ടി ചെയ്തിരുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോവുക ഒരിക്കലും അതിനെ പരിധിക്കപ്പുറം നമ്മളുടെ മനസ്സിനെ വ്യഥയിലേക്ക് വ്യർത്ഥമായ ചിന്താധാരയിലേക്ക് നയിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും പ്രശ്നം വയ്ക്കാനോ പക്ഷിശാസ്ത്രത്തിനോ ആവശ്യമില്ലാതെ ചില ജ്യോതിഷന്മാരുടെ അടുത്തേക്കോ പോകാതിരിക്കുക അതിൻ്റെ അർത്ഥം ജ്യോതിഷം തെറ്റാണെന്നല്ല ആവശ്യമില്ലാതെ അവനവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ ഇത് വളരെയധികം സഹായിക്കും പരിഹാരത്തെക്കാളുപരി സങ്കീർണങ്ങളാക്കാനാണ് അത് സഹായിക്കുക എന്നുള്ളത് ഓർത്തുകൊണ്ട് അതുമാതിരിയുള്ള തെറ്റിദ്ധാരണകളും ഇന്ന് നമ്മൾ മോചനം നേടാൻ ശ്രമിക്കണം മലപ്പുറം ജില്ലയിലെ ഒരു മനയിൽ നടന്ന ഒരു കഥയാണ് ഇവിടെ വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ കഥാരൂപത്തിൽ വിവരിക്കുന്ന ഒരു സംഭവം ഒരു മനയിലെ ഇത്തിരി പ്രായമായ നമ്പൂതിരി എന്നും രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ മൂന്നര നാല് മണിക്ക് എഴുന്നേറ്റ് പുഴയിൽ കുളി കുളിക്കാൻ പോവും ഈ കുളിക്കാൻ പോകുന്ന വേളയിലും തിരിച്ചു വരുന്ന വേളയിലും തൻ്റെ സന്തത സഹചാരിയെപ്പോലെ ഒരു വളർത്തുനായ കൂട്ടത്തിലുണ്ടാവും ഒരു ദിവസം തിരുമേനി യഥാവിധി യഥാകാലം എഴുന്നേറ്റ് പുഴയിലേക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത് ഈ നായ തലങ്ങും വിലങ്ങും ഈ നമ്പൂതിരിയുടെ മുമ്പോട്ടുള്ള യാത്ര തടഞ്ഞു സാധാരണമാം വിധം കുരച്ച് ഒരു കാരണവശാലും ആ നായയെ മുമ്പോട്ട് പോകാൻ ആ നായ നമ്പൂതിരിയെ മുമ്പോട്ട് പോകാൻ അനുവദിച്ചില്ല മുതിരിക്ക് കാര്യം മനസ്സിലായില്ല പക്ഷേ കുളിക്കുക എന്നുള്ളത് നിത്യ ചടങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് ദിനചര്യയുടെ ഭാഗമായതുകൊണ്ട് ഈ പട്ടിയെ മാറ്റി നിർത്തിയിട്ട് നല്ല ധൈര്യമുള്ള ആ നമ്പൂതിരി പുഴവക്കിലേക്ക് നടന്ന് നീങ്ങി ഈ പട്ടി സാധിക്കുന്ന എല്ലാ വിധത്തിലും നമ്പൂതിരിയെ തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അവസാനം ഈ നമ്പൂതിരി വെള്ളത്തിലേക്ക് ഇറങ്ങും എന്ന ഉറപ്പായ നിമിഷത്തിൽ ആ നായ എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആ സൈഡിലുണ്ടായിരുന്ന കരയിലുണ്ടായിരുന്ന മുതല ആ പട്ടിയെ പിടിച്ച് അതങ്ങനെ നീങ്ങി ഈ ഒരു കാഴ്ച നിലാവത്ത് നമ്പൂതിരി കണ്ടു തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മൃഗം ഒരു ജന്തു ഒരു വളർത്തുനായ അതിൻ്റെ ജീവൻ ബലി കൊടുത്ത വലിയൊരു സംഭവം ഇതുപോലെ ധാരാളം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ നമ്പൂതിരിക്ക് അതങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല കുറേ അധികം ദുഃഖമായിരുന്നു എന്നിട്ട് ആ നമ്പൂതിരി ചെയ്തു ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച എനിക്ക് ആ നായയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത് ഒന്നേ ഉള്ളൂ തൻ്റെ അച്ഛന് പതിനാറ് ദിവസം ബലികർമ്മങ്ങൾ മരണാനന്തരം നടത്തുന്നത് പോലെ ആ നമ്പൂതിരി പതിനാറ് ദിവസവും നായയ്ക്ക് ബലികർമ്മങ്ങളും എല്ലാ പിതൃകർമ്മങ്ങളും നടത്തുന്ന പോലെ നടത്തി എല്ലാ വർഷവും ആ നായ മരിച്ച ദിവസം അതിന് പിതൃകർമ്മം നടത്തും ശ്രാദ്ധകർമ്മങ്ങൾ നടത്തും തൻ്റെ പിതാവിന് ചെയ്യുന്ന അതേപോലെ ഭക്തിയാദരവോടുകൂടിയാണ് ആ നായയ്ക്ക് ശ്രാദ്ധമിടുക അത്ഭുതകരമായ വസ്തുത ഇന്നും ആ ചടങ്ങ് തലമുറകൾ തലമുറകൾ കഴിഞ്ഞിട്ടും ആ നായയ്ക്കു വേണ്ടി ശ്രാദ്ധം ഇടുന്നുണ്ട് ആ മനയിലെ നമ്പൂതിരിമാര് വളരെ അഗാധമായ മാനസിക ബന്ധത്തോടു കൂടി ഒന്ന് വിശകലനം ചെയ്താൽ അത്ഭുതം തോന്നും പിതൃകർമ്മവും അതുപോലെയുള്ള ആചാരങ്ങളും മനുഷ്യബന്ധത്തിൻ്റെ ഉത്കടമായ ഉത്കൃഷ്ടമായ മൂല്യത്തെ കാണിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ചരിത്രമാണത് കഥാരൂപത്തിൽ ചെറുതായിട്ട് പറഞ്ഞു എങ്കിലും മനുഷ്യബന്ധത്തിൻ്റെ പ്രകടനം ദർശനം വീക്ഷണം വിശകലനം ഇതെല്ലാം നമുക്ക് ഈ നായയുടെ കർമ്മത്തിൽ ആ നമ്പൂതിരി ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യജന്മത്തിൽ ജനിച്ചവർ പോലും ചെയ്യാത്തതാണ് യഥാർത്ഥത്തിൽ ജന്തുവിൻ്റെ രൂപത്തിൽ വന്ന് ആ നമ്പൂതിരിയുടെ ബന്ധുവായ ബന്ധുവായി തീർന്ന എല്ലാം എല്ലാമായിരുന്ന ആ നായ നമ്പൂതിരിക്ക് വേണ്ടി ചെയ്തത് സ്വന്തം ശരീരം ജീവൻ ആ തിരുമേനിയുടെ നമ്പൂതിരിയുടെ ജീവന് വേണ്ടി ബലിയർപ്പിച്ചു ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ എന്താ മനസ്സിലാക്കിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ നിങ്ങളോട് തന്നെത്താനെ കണ്ടെത്തുക എന്നുള്ള വാക്കോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഭാഗവത സത്രത്തിന് എല്ലാ വർഷവും പ്രഭാഷണം നടത്താൻ പോകുന്നൊരു പതിവുണ്ട് എല്ലാ വർഷവും ഭാഗവത സത്രം നടക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ പ്രഭാഷണ പതിവുണ്ട് വളരെ സന്തോഷം തോന്നുന്ന ധാരാളം പേര് പങ്കെടുക്കുന്ന ഒരു പ്രഭാഷണമാണത് എത്ര വൈകിയാലും പത്ത് രണ്ടായിരം പേര് ഉണ്ടാവാറുണ്ട് എന്ന് തോന്നുന്നു എണ്ണാൻ സാധിക്കാറില്ല ഇപ്രാവശ്യം ഭാഗവത സത്രം നടന്നത് തിരുവല്ലയിലായിരുന്നു ഞങ്ങൾ ആലപ്പുഴ വഴി ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലേക്ക് പുറപ്പെടുക അപ്പോഴാണ് മനസ്സിലായത് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്ന വഴിയുടെ പകുതി മുതൽക്ക് തിരുവല്ല വരെ ട്രാഫിക് ബ്ലോക്കാണ് എന്തോ ഇലക്ഷനോ എന്തൊക്കെയോ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഏതാണ്ട് ആ ഏരിയ മൊത്തം ട്രാഫിക് ജാമാണ് എന്താ ചെയ്യുക ഉരുപിടുത്തമില്ല ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാൻ പോയില്ല ശ്രീകൃഷ്ണനും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാൻ പോയില്ല ഇപ്പം ഭാഗവതത്തിൻ്റെ ഉജ്ജ്വല കഥാപാത്രമായ ശ്രീകൃഷ്ണനോട് പറഞ്ഞു എനിക്ക് എൻ്റെ വണ്ടിയിൽ ഉള്ള മൂന്നാല് പേര് കൂടി ചേർന്ന് ഭാഗവത സത്രത്തിലേക്ക് വൈകുന്നേരം എട്ട് മണിക്ക് ഭാഗവതം തുടങ്ങും ഏഴരയ്ക്കെങ്കിലും ഞങ്ങൾ അവിടെ എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഒരു തരത്തിൽ നമ്മളങ്ങോട്ട് സഖ്യഭാവ ഭക്തിയ എൻ്റെ കൂട്ടുകാരനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുക ചെയ്തത് പറയുക ചെയ്തത് മറ്റൊരർത്ഥത്തിൽ നിർദ്ദേശിക്കുക ചെയ്തത് ഈശ്വരനോട് എന്നാലും കുറേ നേരം വണ്ടി അവിടെ ഇരുന്നു മുമ്പോട്ട് പോണില്ല ഒരു ഇഞ്ച് പോലും നീങ്ങണില്ല ആ സമയത്താണ് ഒരു ആംബുലൻസ് വളരെ കാര്യമായി ഹോൺ അടിച്ചുകൊണ്ട് ഞങ്ങളുടെ തൊട്ടു പുറകെ വരുന്നു അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് പോലീസുകാർ വഴിമാറ്റി കൊടുക്കുന്നു അത് ഞങ്ങളുടെ തൊട്ട് മുമ്പ് എത്തിയതും എൻ്റെ വണ്ടിയിലെ ഡ്രൈവർ ആ ആംബുലൻസിനോട് ചേർത്ത് എൻ്റെ വണ്ടിയെടുത്തു ആ ആംബുലൻസ് ആ ഹോണിങ്ങനെ അടിച്ച് തലങ്ങും വിലങ്ങും ക്രോസ് ചെയ്ത് ഇടയിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാണ് മറ്റുള്ളവർ മാറി മാറി കൊടുക്കുന്നുണ്ട് അതിനോ തൊട്ട് ചേർന്ന് ഞങ്ങളുടെ വണ്ടിയും പോയി തിരുവല്ല വരെ എത്തി ഏതായാലും രണ്ട് കയ്യും കൂപ്പി ഈശ്വരനോട് പ്രാർത്ഥിച്ചു വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചു അപ്പോഴും ഒരു സംശയം കേരളീയരല്ലേ എപ്പോഴും സംശയമാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഞങ്ങളുടെയും മനസ്സിലൊരു സംശയം ആ ആംബുലൻസ് ഒന്ന് നോക്കണം നിങ്ങൾ പെട്ടെന്ന് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പ്രത്യേക നാക്ക് കൊണ്ട് വെട്ടിച്ച ആംബുലൻസിൻ്റെ മുമ്പിൽ വണ്ടി ഞങ്ങൾ നിർത്തി നിർത്തിയതും ഏതാണ്ട് ആ ഭാഗത്ത് എത്തിയപ്പോൾ ആംബുലൻസിൻ്റെ ആ സൈറണടി നിന്നു ഞങ്ങൾ നോക്കിയപ്പോൾ ആംബുലൻസിനകത്ത് ഒരു രോഗിയില്ല ഒരാളുമില്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി വിശ്വാസമോ ആദരവോ ഭക്തിയോ ഒന്നും അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു ആംബുലൻസ് അവിടെ വന്നു അത് ദൈവം അയച്ചതൊന്നുമല്ല അതിലൊക്കെ നമ്മുടെ ആലപ്പുഴ രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ട് ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന ആംബുലൻസ് ഒന്നുമല്ല പക്ഷേ ആ ആംബുലൻസ് ആ രീതിയിൽ ഞങ്ങളുടെ മുമ്പിലൂടെ വരുത്തിയതും അതിൻ്റെ പുറകിലൂടെ ഞങ്ങൾക്ക് ഈ തിരുവല്ല വരെ എത്താനും തിരുവല്ല ഭാഗവത സത്രത്തിൽ കൃത്യസമയത്തിന് അരമണിക്കൂർ മുമ്പ് തന്നെ എത്തി കൃത്യസമയത്ത് പ്രഭാഷണം നടത്താനും സാധിച്ച ആ ഒരു അനുഭവം മനസ്സിൽ എത്ര അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടണില്ല ചിലപ്പോൾ ചിലർ ഞങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് സാർ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ തമാശയ്ക്ക് അവരോട് ഉത്തരം പറയാറുണ്ട് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് ആവശ്യമുള്ള പക്ക വിളിച്ചാൽ ഈശ്വരൻ വരാറുമുണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ് പതിവ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് പരീക്ഷ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മക്കൾ കുട്ടികൾ ടി വി കണ്ടുകൊണ്ടിരിക്കാറുണ്ട് പരീക്ഷ അടുക്കും തോറും മക്കളും അമ്മയും തമ്മിലുള്ള വലിയ ഫൈറ്റ് മത്സരം നടക്കുന്നത് ടി വി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതൊരു ഒരു സദ്ദാം ഹുസൈനും ബുഷും തമ്മിലുള്ള ചർച്ച മാതിരിയാണ് ഡിസ്കഷൻ മാതിരിയാണ് പോകുന്നത് ഫൈറ്റിംഗ് ട്രെൻഡിലേക്കാണ് പോവുക എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്നറിയോ പലപ്പോഴും അമ്മ മക്കളോട് പറയാറുള്ളത് നിനക്ക് പരീക്ഷ അടുത്തു എന്നറിയാലോ അപ്പോൾ മകളുടെ മക്കളുടെ മനസ്സിൽ വരുന്നത് എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് മനസ്സിലായത് ആരാ പരീക്ഷ എഴുതാൻ പോവുക അപ്പോൾ മക്കളുടെ മനസ്സിൽ വരുന്ന വിചാരം അമ്മ പോവുമെങ്കിൽ നന്നായിരുന്നു ഞാൻ പോവുകയാണെങ്കിൽ ശ്രമിക്കാം ആരാ ടി വി ഓൺ ചെയ്ത് ഞാനല്ല ആരോ ഓൺ ചെയ്തു ഞാൻ മുമ്പിൽ ഇരുന്നേ ഉള്ളൂ അത് ഓഫ് ചെയ്യണം നിനക്ക് അറിഞ്ഞൂടെ ഓൺ ചെയ്യുക ഞാനല്ല ഓൺ ചെയ്ത് പിന്നെ ഞാനെന്തിനാണ് ഓഫ് ചെയ്യണത് ഇങ്ങനെയാണ് സാധാരണ അമ്മയുടെ ശബ്ദത്തിലുള്ള നിർദ്ദേശവും ദേഷ്യത്തിലുള്ള നിർദ്ദേശവും മക്കളുടെ ശാന്തമായ മനസ്സിലെ ഉത്തരവും തമ്മിലൊരു ഡയലോഗ് നടക്കുന്നത് ഈ ഡയലോഗ് നടക്കാൻ കാരണം മനുഷ്യ മനസ്സിനെന്നും എന്നും പ്രതിരോധിക്കാനാണ് ആഗ്രഹം നിങ്ങൾ പറയുന്നതിനെ എതിർക്കാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും എത്ര സാത്വിക ഭാവമുള്ളവനും എത്ര രാജസിക ഭാവമുള്ളവനും എത്ര താമസിക സ്വഭാവമുള്ളവനും എന്നും ചെയ്യാറുള്ളത് ഇതാണ് ആ എതിർപ്പ് വരാതിരിക്കാൻ എളുപ്പത്തിൽ എന്താ ചെയ്യേണ്ടത് അറിയോ ഈ ചോദ്യം ഒന്ന് ശാന്താക്കി നോക്കുക വളരെ രസകരമാണ് ശാന്തമായി ചോദ്യത്തിൽ മോൾക്ക് നാളെ പരീക്ഷയാണെന്ന് അറിയാലോ ഇല്ലേ മോള് പഠിക്കേണ്ടത് മോളുടെ ഉത്തരവാദിത്വമാണ് പരീക്ഷ എഴുതേണ്ടത് എൻ്റെ മോളാണ് മോൾ നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഈ സമയത്ത് ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ കുറച്ചും കൂടി പഠിക്കാൻ സാധിക്കുന്നതിൻ്റെ അവസരം പോവില്ലേ എന്നൊന്ന് ചോദിച്ചു നോക്കാം മനസ്സിനകത്ത് മക്കളുടെ മനസ്സിനകത്ത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവില്ല എന്താ കാരണം മക്കൾക്ക് കൊടുത്ത നിർദ്ദേശം ആദ്യത്തെ രീതിയിലും രണ്ടാമത്തെ രീതിയിലും ഒന്ന് തന്നെയാണ് നിർദ്ദേശം ഏതാ ഒന്നായിട്ടുള്ള നിർദ്ദേശം നീ ഇപ്പോൾ ടി വി ഓഫ് ചെയ്ത് ചെന്ന് പഠിക്കുക തന്നെ വേണം എന്നുള്ളതാണ് രണ്ടിലെയും നിർദ്ദേശം പക്ഷെ കൊടുത്ത രീതി വ്യത്യാസമുണ്ട് ഒന്ന് ആഞ്ഞ ശക്തിയായിട്ട് കത്തിയെറിയുന്ന മാതിരി ആ നിർദ്ദേശം കൊടുത്തു അപ്പോൾ എന്തു പറ്റി അത് അതേപോലെ ബൂമറാങ് അടിച്ചു രണ്ടാമത് കൊടുത്തത് വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തിൻ്റെ കൂടിയാ കൊടുത്തത് അത് തിരിച്ചു വന്നില്ല അത് മനസ്സിൽ ചെന്ന് പതിച്ചു അതായത് സ്നേഹത്തിൻ്റെ കവറിലുള്ള പശ മനസ്സിൽ ചെന്ന് വാക്കുകളെ ചെന്ന് തറപ്പിച്ചപ്പോൾ ആ പശ മനസ്സിലൊട്ടി ആ വാക്ക് മനസ്സിലൊട്ടി അടുത്ത വരി അമ്മ പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളത് മാത്രം കാരണം ആ വരി മനസ്സിനെ സ്വാധീനിച്ചു ആ നിർദ്ദേശവും സന്ദേശവും മനസ്സിനെ സ്വാധീനിച്ചു അത് കാര്യമായിട്ട് മനസ്സിനെ ബാധിച്ചു ഇങ്ങനെ സാധിച്ചാൽ ഏത് കൊലകൊമ്പൻ കാട്ടാനയെയും കാട്ടാനയുടെ സ്വഭാവമുള്ള ബന്ധുക്കളെയും ശാന്തമായിട്ട് നമുക്ക് വരുതിയിൽ വരുത്താൻ സാധിക്കും ഈ വാക്ക് ഒന്ന് ശാന്തമാക്കണം അത്രമാത്രമേ വേണ്ടൂ ഏതു വലിയ നിർദ്ദേശവും നിനക്ക് ഹിമാലയത്തിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ മകൻ ശ്രമിച്ച ഹിമാലയത്തിലേക്ക് കയറാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ മകൻ്റെ മനസ്സിൽ എന്ത് വിചാരമുണ്ടാവുക നീ ഇപ്പോൾ കുറച്ച് ആയുർവേദ മരുന്ന് കഴിക്കണം അതൊരു കഷായമാണ് നല്ല കയ്പുണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു നോക്കി ഈ കയ്പുള്ള കഷായം എൻ്റെ മകന് ഇഷ്ടമല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു നിവൃത്തിയില്ല ഏഴ് ദിവസം അത് കഴിച്ചേ മതിയാവും എന്ന് പറഞ്ഞു എൻ്റെ മോനോട് എങ്ങനെയാണ് ഈ കയ്പുള്ളത് കഴിക്കണം എന്ന് പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നൊന്ന് മകനോട് പറഞ്ഞു നോക്കുക എത്ര കയ്പുള്ളതാണെങ്കിലും അവർ കഴിക്കാതിരിക്കില്ല എന്താ കാരണം പറയുന്ന വാക്കുകളുടെ മധുരം ആ മധുരമാണ് ഏത് കയ്പിനെയും പൂർണ്ണ മധുരമുള്ളതാക്കി തീർക്കുന്നത് അതുകൊണ്ട് എത്ര പറയാനുള്ളതാണെങ്കിലും ഒന്ന് ഭംഗിയായ വാക്കുകളോടുകൂടി ശാലീനമായ പദങ്ങളോട് ചേർത്ത് ശാന്തമായ രീതിയിൽ പറയാൻ സാധിച്ചാൽ അത് മനസ്സിനകത്ത് സാധാരണമായ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് പലപ്പോഴും നമ്മൾ ഈ യമൻ കാലൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ആരാ ഈ യമൻ ആരാ ഈ കാലൻ പോത്തിൻ്റെ പുറത്ത് മീശയൊക്കെ വിരിച്ച വളരെ ഇതായിട്ട് വരുന്ന ഒരു വലിയ മനുഷ്യനെയാണോ നമ്മൾ യമൻ അല്ലെങ്കിൽ കാലൻ എന്ന് പറയുന്നത് അല്ലേ അല്ല യാമസ്യ അപത്യം പുമാൻ യമഹ കാലസ്യ അപത്യം പുമാൻ കാലഹ യാമം നിമിഷം മിനിറ്റ് അതിൻ്റെ അധിപൻ ആരാണോ സമയത്തിൻ്റെ അധിപൻ ആരാണോ അയാളാണ് യമൻ കാലത്തിൻ്റെ അധിപൻ ആരാണോ അയാളാണ് കാലൻ ഈ രണ്ട് പേര് നമ്മളുടെ മരണവുമായി ബന്ധപ്പെട്ട് വരാനുണ്ടായ കാരണം എന്താണെന്നറിയോ എപ്പോഴാ ആര മരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ ചിലപ്പോൾ വളരെ ചെറുപ്പക്കാരൻ ചിലപ്പോൾ മധ്യവയസ്കൻ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടി എന്നറിഞ്ഞ് ചിലപ്പോൾ ലോട്ടറി ടിക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും ലോട്ടറി അടിക്കുമ്പോഴായിരിക്കും മരിക്കുക ചിലപ്പോൾ ചിലർ തൊണ്ണൂറ്റിയെട്ട് വയസ്സായാലും കട്ടിൽ പതിനഞ്ച് വർഷം കിടന്നാലും മരിക്കില്ല അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് നമ്മൾ എന്താ പറയുക അയാൾക്ക് മരിക്കാൻ സമയമായി അതുകൊണ്ട് അയാൾ പോയി മറ്റേയാൾക്ക് മരിക്കാൻ സമയമായിട്ടില്ല അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ പറയുക ഇത്ര കൃത്യമായൊരു എക്സ്പ്ലനേഷനാണത് മരണം ഒരു മനുഷ്യൻ്റെയും കയ്യിലല്ല ഇരിക്കുന്നത് അത് പ്രവചിക്കാനേ സാധ്യമല്ല ഒരു തരത്തിലും അതിനെക്കുറിച്ച് വിവരിക്കാൻ സാധ്യമല്ല ചില ജ്യോതിഷികൾ പ്രവചിക്കാറുണ്ട് അത് ശരിയാവാറുമുണ്ട് അത് വസ്തുതകൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് യമൻ അല്ലെങ്കിൽ കാലൻ വരുന്നത് പോത്തിൻ്റെ പുറത്താണെന്ന് പറയാറുണ്ട് എന്താ ഈ പോത്തും യമനും തമ്മിലുള്ള ബന്ധം എന്നറിയോ സമയം വിവേചനമില്ലാതെ അവരാ ചിലപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളെ ഗണിതശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുന്നത് മാതിരിയാണ് നിന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത് എന്ന് എന്താ അതിൻ്റെ അർത്ഥം വിവേകമില്ലാത്ത ഒരു ജന്തുവാണ് പോത്ത് ചിലപ്പോൾ ഞാൻ തമാശന് പറയാറുണ്ട് ഒരു പട്ടിയോ പൂച്ചയോ കോഴിയോ നാഷണൽ ഹൈവേയിൽ റോഡിൻ്റെ നടുക്കുണ്ടെങ്കിൽ ഒരു K S R T C വണ്ടി വരികയാണെങ്കിൽ ആ പട്ടിയായാലും പൂച്ചയായാലും അല്ലെങ്കിൽ കോഴിയാണെങ്കിലും അതൊന്നുകിൽ ഇടത്തോട്ട് പോകും അല്ലെങ്കിൽ വലത്തേക്ക് പോകും പോത്താണെങ്കിൽ മിക്കവാറും അത് നേരെ റോട്ടിൽ കൂടെ തന്നെ പോയിട്ട് കുറേ ദൂരം ചെന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കും ആ K S R T C വണ്ടി ഇപ്പോഴും തൻ്റെ പുറകിൽ തന്നെ ഉണ്ടോ ഇതെന്തിനാണ് തൻ്റെ പുറകിൽ വരുന്നത് എന്ന് നോക്കുന്ന മാതിരി ആയിരിക്കും ആ പോത്ത് നോക്കുക എന്താ അതിന് കാരണം അതിന് വിവേചന ശക്തിയില്ല പോത്തിന് വിവേചനാശക്തി ഇല്ല വിവേകമില്ല സമയത്തിനും വിവേകമില്ല വിവേചനാശക്തി ഇല്ല അതുകൊണ്ട് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോവുകയോ കൊണ്ടുപോകാതിരിക്കുകയോ ചെയ്യാൻ സാധിക്കും കൂട്ടത്തിലുള്ളവരിൽ ചിലർ അത്ഭുതകരമാം വിധം രക്ഷപ്പെടും മറ്റേയാൾ അത്ഭുതകരമാം വിധം കാലയവനികയ്ക്കുള്ളിൽ മാറ്റപ്പെടും ഇതുകൊണ്ടാണ് നമ്മൾ യമൻ വളരെ വലിയ മീശയും ഒക്കെ വെച്ച് വരുന്നു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന സമയം മരണത്തിൻ്റെ നിമിഷം അന്ത്യയാത്രയുടെ ദിവസം ഇതടുത്തു വരുന്നത് മരണഭയം എന്ന ഒരു വികാരവുമായിട്ടാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യമനും കാലനും ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തത് യഥാർത്ഥത്തിൽ അങ്ങനൊരു രൂപമുള്ള ഒരാളും ഇല്ല അങ്ങനെ പോത്തിൻ്റെ പുറത്ത് വരാനും സാധ്യമല്ല പക്ഷേ നമ്മൾ പലപ്പോഴും ഈ സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ വസ്തുതകൾ വിശകലനം ചെയ്യാൻ പോകും സന്ദേശം എടുക്കുകയില്ല യഥാർത്ഥത്തിൽ സന്ദേശമാണ് എടുക്കേണ്ടത് അതിൻ്റെ ഫാക്റ്റുകളല്ല ഇവിടെ എടുക്കേണ്ടത് ചില കാര്യത്തിൽ ഫാക്റ്റുകളാണ് എടുക്കേണ്ടത് അവിടെ സന്ദേശമില്ലെങ്കിൽ അപ്പോൾ എന്നും ഓർമ്മിക്കുക പ്രതീകാത്മകമായി ഓരോ കാര്യവും നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുമെന്നും നമുക്ക് അത് ഓർമ്മിക്കാൻ സാധിക്കണം എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള അർത്ഥമേ അതിന് കൊടുക്കാനും പാടുള്ളൂ എന്ന് നാം ഓർക്കണം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കേരളത്തിലും ഇന്തോനേഷ്യയിലും ലങ്കയിലും ജപ്പാൻ തീരം ഉൾപ്പെടെ പല സ്ഥലത്തും സുനാമി എന്നൊരു പ്രതിഭാസം അതിശക്തമായിട്ടടിച്ചു അതുപോലെ ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായി അതുപോലെയാണ് പത്ത് പതിനഞ്ച് ചുഴലിക്കാറ്റുകൾ നിരന്തരം ന്യൂ ഓർലിയൻസ് ഏരിയയിൽ അമേരിക്കയിൽ അടിച്ചുകൊണ്ടിരിക്കുക ഈ അടുത്ത കാലത്തും കൂടി ആൽബർട്ടോ അടിച്ചു അതിനുശേഷം വേറെ എർണബോ യോ മറ്റോ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇതെല്ലാം ദൂരെ മാറി നിന്നൊരു ശാസ്ത്രജ്ഞൻ്റെ ദൃഷ്ടിയിലൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചു എന്ന് സങ്കല്പിക്കുക വ്യക്തമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് ഈ ഭൂമി ഈ പ്രകൃതി ഈ പ്രകൃതിയിലെ പ്രതിഭാസം ഇതിനെ പോയിൻ്റ് ഒരു ശതമാനം പോലും നിയന്ത്രിക്കാൻ മനുഷ്യൻ വളർന്നിട്ടില്ല ഒരു തരത്തിൽ മനുഷ്യൻ വളർന്നിട്ടില്ല ഏത് ബുദ്ധിജീവിയുടെയും യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും സങ്കല്പമോ വിവരണമോ എടുത്താൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും സുനാമി ആഞ്ഞടിച്ചപ്പോൾ തെറിച്ചു പോയത് വെറും ഈ ചീട്ടുകൊട്ടാരം മാതിരിയുള്ള ആ കാറ്റടിച്ചപ്പോൾ ചീട് മറിഞ്ഞു വീഴുന്നത് മാതിരിയാണ് അതിശക്തമായി കൺസ്ട്രക്ട് ചെയ്ത വീടുകൾ തകർന്നു പോയത് കടലകത്തേക്ക് അടിച്ചു കീറിയത് ഭൂമി ഒന്ന് ഒന്ന് പതുക്കെ ഒന്ന് അനങ്ങിയപ്പോഴാണ് പത്തും പതിനഞ്ചും നിലകളുള്ള കെട്ടിടം മണ്ണോടടിഞ്ഞത് അതിശക്തമായ ഹറിക്കെയിൻസ് ചുഴലിക്കാറ്റ് അമേരിക്കയിൽ അടിച്ചപ്പോൾ എത്ര എത്ര ആ പറന്ന് തെറിച്ച് മരത്തിൻ്റെ മുകളിലൊക്കെ പോയത് കാറ്റിനെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിക്കില്ല കാട്ടുതീയെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല വെള്ളത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല ഭൂമി ഒന്നനങ്ങുന്നത് നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല അതേപോലെ മനുഷ്യൻ പലപ്പോഴും പറയാറുണ്ട് പലതും നേടിയിട്ടുണ്ടെന്ന് എത്ര നേടിയാലും എത്ര വരെ നേടി ഈ പഞ്ചഭൂതങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ പൃഥിവി ഭൂമിയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പ് ജലത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ടോ വായു വായുവിനെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് ആകാശം അതിശക്തമായ മിന്നലുകളും മഴയും വരുമ്പോൾ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് ആകാശത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൃഥിവി അപ് തേജ് വായു ആകാശം വായുവിനെ തേജസ്സിനെ കാട്ടുതീ കത്തുന്ന സമയത്ത് കുവൈറ്റിലെ എണ്ണക്കിണറുകൾ കത്തിയ സമയത്ത് നമ്മളുടെ ബോംബെ ഹൈയിലെ എണ്ണ ചീറ്റുന്നത് കത്തിയ സമയത്ത് മനുഷ്യൻ നിസ്സഹായനായിട്ട് ദൂരെ മാറി നിൽക്കാനേ സാധിച്ചിട്ടുള്ളൂ എന്തൊരു അത്ഭുതകരമായ പ്രതിഭാസാണ് എന്നിട്ടും മനുഷ്യൻ ധരിക്കുന്നു മനുഷ്യന് കീഴടക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അത്ഭുതം തോന്നാറുണ്ട് മനുഷ്യരോട് പറയണമെന്ന് തോന്നാറുണ്ട് എന്തോ മനുഷ്യൻ ധരിച്ച് എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് എല്ലാത്തിനെയും കീഴടക്കാമെന്ന് ധരിച്ചു പോകുന്ന മനുഷ്യ നിനക്കത് സാധിക്കുമോ നീ അത്ര വലിയ നേട്ടങ്ങളെല്ലാം കൊയ്തിട്ടുണ്ടോ ഇല്ല നിനക്കത് സാധിക്കില്ല ഇന്ന് ഒരു ആടിൻ്റെ സെല്ലുപയോഗിച്ച് മറ്റൊരാടിനെ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് വരും കാരണം ഓരോ സെല്ലിനകത്തും ആടിൻ്റെ പൂർണ്ണമായ ചൈതന്യം കൊണ്ട് അത് സാധിക്കുന്നു ടിഷ്യൂ കൾച്ചർ കൊണ്ട് ഒരു തൊലിയെടുത്ത് ഒരു പക്ഷെ ഒരു ആനയെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും അത് ആ തൊലിക്കകത്ത് ആനയുടെ സർവ്വഗുണങ്ങളും വളരെ ശാന്തമായി ഒതുക്കി വെച്ച പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം ഒരു കടുകിനെ ലാബറട്ടറിയിൽ ഉണ്ടാക്കാൻ ചെടിയില്ലാതെ ഒരു കടുകിനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക സാധിക്കില്ല ഒരു ഉലുവ കഷ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക സാധിക്കില്ല ഒരിക്കലും സാധ്യല്ല ഈ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും കൃത്യ അനുപാതത്തിൽ ചേർത്ത് അതിൽ ജീവന്റെ ചൈതന്യവും കൊടുത്ത് അങ്ങനെ ഒരു കടുകിനെയോ ഉലുവയെയോ മുയലിനെയോ ഒരു പാമ്പിനെയോ ഒരു മനുഷ്യ ശിശുവിനെയോ അതല്ലെങ്കിൽ ഒരു തവള എയോ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം സാധിക്കില്ല സാധിച്ചിട്ടില്ല ക്ലോണിങ് കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാടിൻ്റെ സെല്ലുപയോഗിച്ച് ഒരാടിനെ ഉണ്ടാക്കിയതാണ് ഒരു മുയലിൻ്റെ സെല്ലുപയോഗിച്ച് മുയലിനെ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത്രയേ ഉള്ളൂ എന്നിട്ടും അമ്മയുടെ ഗർഭത്തിലിടേണ്ടി വന്നു അപ്പോൾ മനുഷ്യന് സാധിച്ചു എന്ന് പറയുന്നത് ഇത്രയും അധികം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികളുടെ നടുക്കുള്ളൊരു ഭൂമിയിൽ ഒരു ചെറിയ ജന്തുവിൻ്റെ ശെല്ലുപയോഗിച്ച് ഒരു ജന്തുവിനെ ഉണ്ടാക്കി എത്രയേ ഉള്ളൂ തന്നെത്താനൊരു ജന്തുവിനെ ഉണ്ടാക്കിയിട്ടില്ല സാധ്യവുമല്ല അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ ഒരു കിലോ ടൊമാറ്റോയ്ക്ക് വില പതിനഞ്ച് രൂപയാണെങ്കിൽ ഒരു ടൊമാറ്റോ കാർബണും ഹൈഡ്രജനും അതുപോലെ നൈട്രജനും ഓക്സിജനും ചേർന്നിട്ട് ഉണ്ടാക്കിയാൽ ഒരു ടൊമാറ്റോയുടെ വില ഒരു നൂറായിരം ബില്യൺ ബില്യൺ ഡോളറായി മാറുമെന്നുള്ളത് ഉറപ്പാണ് എന്താ കാരണം പ്രകൃതി ഉണ്ടാക്കുന്ന രീതിയിലൂടെ മനുഷ്യന് ആ വഴിയിലൂടെ ആ സാധനത്തെ ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പറയാറുണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ച ഞാൻ അല്പം മുമ്പ് പറഞ്ഞതും അതിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്തൊരു വളർച്ചയാണ് ശാസ്ത്രം വളരുന്ന മനുഷ്യൻ ചന്ദ്രൻ വരെ എത്തി ചന്ദ്രനിൽ ഇറങ്ങിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും സംശയമുണ്ട് പല ചോദ്യങ്ങൾക്കും ആരും ഉത്തരം പറഞ്ഞിട്ടും ഇല്ല എന്താ ചോദ്യങ്ങൾ ആ നീൽ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ഫോട്ടോ ആരോ ചുവട്ടിൽ നിന്ന് എടുത്തതായിട്ടാണ് ടി വിയിൽ കണ്ടത് അപ്പോൾ ചുവട്ടിൽ വേറെ ആരോ ഉണ്ടായിരുന്നു അതുപോലെ നീലാംസ്ട്രോങ്ങിന്റെ ആംസ്ട്രോങ്ങിൻ്റെ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ ആ അവിടെ കുത്തിയ പതാക ഇങ്ങനെ പറക്കുന്ന ഒരു ചിത്രം കണ്ണാടയിൽ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ ഉണ്ട് ചന്ദ്രനിൽ കാറ്റും ഇല്ല ഗ്രാവിറ്റി ഇല്ലാത്തതിലേക്ക് എങ്ങനെയാ ഇത് ഈ പതാക പറക്കുക ഫ്ലട്ടർ ചെയ്യുക സാധിക്കില്ല അങ്ങനെ നീലാംസ്ട്രോങ് എടുത്ത ചിത്രത്തിൽ ചുവട്ടിൽ ആരുടെയോ കാൽപ്പാടുകളുണ്ട് അപ്പോൾ നീലാംസ്ട്രോങ്ങിനേക്കാൾ മുമ്പിൽ ആരോ അവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഇറങ്ങിയത് ചന്ദ്രനിൽ തന്നെയാണോ അല്ല ഭൂമിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചെന്നിറങ്ങിയിട്ട് അത് ചന്ദ്രനാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഡിക്ലെയർ ചെയ്തതാണോ ഇതൊന്നും ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിൽ പ്രസക്തമേ അല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ചന്ദ്രനിൽ നമ്മൾ ഇറങ്ങിയത് ചന്ദ്രൻ ഏതാണ് ഭൂമിയുടെ ഒരു സാറ്റലൈറ്റ് ഉപഗ്രഹമാണ് ഭൂമി ആരാണ് സൗരയൂഥത്തിലുള്ള കുറേ ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം ഈ സൗരയൂഥം ഏതാണ് നമ്മളുടെ മിൽക്കി വേ ഗാലക്സി ക്ഷീരപഥത്തിൽ billions and billions of solar സിസ്റ്റങ്ങൾ സൗരയൂഥമുള്ളതിൽ ഒരു സൗരയൂഥമാണിത് അങ്ങനെ എത്ര ഗാലക്സികളുണ്ട് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ വേറെയുണ്ട് അപ്പം ഈ പ്രപഞ്ചത്തിൽ ഈ ചന്ദ്രന്റെ സ്ഥിതി എങ്ങനെയാ ദശകോടിക്കണക്കിന് അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ ആ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടമായ ക്ഷീരപഥത്തിൽ ഒരു സോളാർ സിസ്റ്റമായ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരു ഗ്രഹമായ ഭൂമിയിൽ അതിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു ചെറിയ ഉപഗ്രഹത്തിൽ മനുഷ്യനൊന്ന് കാലുകുത്തി അത്രേ ആയിട്ടുള്ളൂ ഇനി എത്ര എത്താനുണ്ട് ന അന്തം ന മധ്യം ന പുനസ്തവാദി തുടക്കവും മധ്യവും അവസാനവും അറിയാത്ത ഈ പ്രപഞ്ചത്തിന്റെ ഒരറ്റം ഇന്നും മനുഷ്യന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഒരു ഹബ്ബി ടെലിസ്കോപ്പ് കൊണ്ടും ഇതിന്റെ point point zero zero zero zero one percent പോലും കാണാൻ സാധിച്ചിട്ടില്ല ഇനി ചിന്തിക്കുക മനുഷ്യൻ ശാസ്ത്രത്തിൽ എത്ര വരെ എത്തിയെന്ന് ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെ പറയുന്നതായിട്ട് എടുത്താൽ മതി ആലോചിക്കുക മനുഷ്യൻ ശാസ്ത്രത്തില് അവസാന ബിന്ദു എത്തിയിട്ടില്ല മധ്യബിന്ദു എത്തിയിട്ടില്ല ആരംഭ ബിന്ദു എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം മനുഷ്യൻ എത്താൻ സാധ്യമല്ല അതാണ് പ്രകൃതിയും പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും മനുഷ്യന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന് നാം അറിയേണ്ട ഏറ്റവും വലിയൊരു സത്യം പിന്നെ പനിക്കൂർക്കയ്ക്ക് പകരം ഒരു പക്ഷേ നമ്മൾ ഫെപ്പാനിൽ കൊടുത്തു എന്ന് വരും ചില കെമിക്കല് ചില രാസവസ്തുക്കൾ ചില ചെടികളുടെ ഇലകൾ ഇതെല്ലാം ചേർത്ത് ഔഷധങ്ങളൊക്കെ കൊടുത്തു എന്ന് വരും അത് പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം അതിന് ഉണ്ടാവുമ്പോൾ എന്താ കഴിക്കേണ്ടതെന്ന് അറിയാം അങ്ങനെ ആ അറിവും കൊടുത്തത് പ്രകൃതിയാ മനുഷ്യനും കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെങ്കിലും കമ്പ്യൂട്ടർ ഉണ്ടാക്കാനുള്ള ചിന്താശീലം കൊടുത്തത് പ്രകൃതിയാ സർവ്വതിൻ്റെയും ആധാരം പ്രകൃതിയാണെന്ന് അറിയുമ്പോഴാണ് വീരശൂര പരാക്രമിയായ മനുഷ്യൻ്റെ പരിമിതി അറിയാൻ സാധിക്കാം പരിമിതി അറിയുമ്പോഴാണ് അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക അഹങ്കാരം ഇല്ലാതിരിക്കുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാവുക ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയാണ് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള ആക്ച്വലൈസേഷൻ ജ്ഞാനി ആയി മാറുക അങ്ങനെ ജ്ഞാനിയായി മാറുമ്പോഴാണ് ശാന്തതയും പക്വതയും നമ്മളെല്ലാം വലിയവരൊന്നും അല്ല എന്നുള്ള ബോധവും നമുക്കുണ്ടാവുക മനസ്സിൽ ആ ബോധം നമുക്കുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ആ ബോധം ഉണ്ടാവുമ്പോഴാണ് ജീവിതം സുഖ സന്തോഷമായി തീരുക ധന്യമായി തീരുക ആ ബോധമാകട്ടെ നമ്മളെ നിത്യവും നയിക്കുന്ന ചൈതന്യം